fuck, Razor? മറിഞ്ഞ് കിടന്ന് മറിഞ്ഞ് കീഞ്ഞ് ലോകം മാറി വേലി ചാടി വളപ്പ് മാറി തേടി ചാഞ്ഞ തോടി ചാടി മെയ്യറിഞ്ഞ് കാലറിഞ്ഞ് ഞാനകന്ന പാത മാറി കാലിലായ ചോടി മണ്ണ് തട്ടി മാറ്റി ഞാൻ അലഞ്ഞ് കൂടി വിട്ട റൂഹ് മാറി കാറപൊള്ളി മൂർച്ചയേറി ചിന്തയൊന്നൊരുന്നുമൊന്നു വന്നണഞ്ഞ് മുന്നിലിന്ന് വെക്ക് പിന്നെ മോനെത്തിക്ക് മൂഷിലായി ഇൻസ്റ്റക്കിത്തേനി സൗത്തിന്റെ കീശക്ക് കായ് സ്കോപ്പ് കക്കാനറിയില്ല നൈപ്പന നൈപ്പ് ആരാന്റെ കീപ്പെട്ട് വന്ന് കൈകൂപ്പ് കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ് സൗത്തിന്റെ കീശക്ക് കായ് സ്കോപ്പ് കക്കാനറിയില്ല നൈപ്പന നൈപ്പ് ആരാന്റെ കീപ്പെട്ട് വന്ന് കൈകൂപ്പ് കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ് കായ് കായ് കായ് കായ് നായ് നായ് നായ് നായ് kitchen, going home with the stitches, so glitches on my bitches, fucking bow with the kisses, lady looking at my ears while I'm fucking with the teachers, dropping panties in my kitchen, I rig for the patches, licking pussy like a kitten, sticky pussy on my dick, throwing money for a bitches more than in a killer ticket. Tickets, tickets, ദുനിയാവിൽ ആരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാന് പയ്യാവിലാരാണ്ട ഞമ്മക്ക് പെരിയോന് ഞാനാണ്ട മൂത്തോന് നിക്കണ്ട കോർക്കാൻ പെരിയിൽ നിന്ന് കട്ടതല്ല വീട് വളപ്പ് വിറ്റതല്ല വാപ്പ തന്ന പുത്തനല്ല പൊടിയെടുത്ത് വിറ്റതല്ല നായിനെ പറ്റിച്ചതല്ല നായിനെ പറ്റിച്ചതല്ല എന്റെ കൂറ്റി വിറ്റ കായി മാറി ഞാൻ കളിച്ച നാട് മാറി ഓലമേഞ്ഞ പെര പൊളിച്ച് ചാന്തൊയിച്ച കാർ പൊറച്ചു വന്നിറങ്ങി ബെൻസ് കാറിൽ ചെന്ന് കയറി കണ്ട ബാറിൽ ഭക്തി വിറ്റ നായി വാങ്ങി കാറും ബസ്സോ പൂച്ചേ పందెం పందేరమట కాయ్ కాయ్ కాయ్ కాయ్ నాయ్ నాయ్ నాయ్ నాయ్ కాయ్ కాయ్ కాయ్ కాయ్ నాయ్ నాయ్ నాయ్ నాయ్ కాయ్ కాయ్ కాయ్ కాయ్ నాయ్ నాయ్ నాయ் நாய் காய் காய் காய் காய் யானிருந்த காயுமே கையிலண்ட ഇരുന്ന് കായ്മ കയ്യിലെന്റെ മുത്തമ്മ കാലകത്തി വെച്ചപ്പോ കരിപിടിച്ച തത്തമ്മ ഞാനിരുന്ന് കായ്മ കായ്മ കായ്മ കയ്യിലെന്റെ മൂത്തമ്മ